പാദപാഠം വിദ്യുന്നയാ പതന്തീത് വിദ്യോൽ ഭരന്തീമേ അപ്യാകാമ്യാനി ജനിഷ്ടോ അപോനര്യ സുജാത പ്രോർവശീതിരത ദീർഘമായു വിദ്യുന്നയാ പതന്തീത് വിദ്യോൽ ഭരന്തീമേ അപ്യാകാമ്യാനി ജനിഷ്ടോ അപോനര്യ സുജാത പ്രോർബശീതിരതദീർഘമായു വിദ്യുന്നയാ പതന്തീത് വിദ്യോൽ ഭരന്തി മേ അപ്യാകാമ്യാനി ജനിഷ്ടോ അപോ നര്യസുജാത പ്രോർബശീതിരതദീർഘമായു